പാദപാഠം പ്രസമിത്രമർത്തോ അസ്തു പ്രയസ്വാൻ യസ്ത ആദിത്യശിക്ഷതി വ്രതേന ന ഹന്യത്തെ നൈനമംഹോ അശ്നോത്യന്തിതോ ന ദൂരാൽ പ്രസമിത്രമർത്തോ അസ്തു പ്രയസ്വാൻ യസ്ത ആദിത്യശിക്ഷതി വ്രതേന ന ഹന്യതേന ജീയതേത്തോത നൈനമംഹോ അശ്നോത്യന്തിതോ ന ദൂരാൽ പ്രസമിത്രമർത്തോ അസ്തു പ്രയസ്വാൻ യസ്ത ആദിത്യശിക്ഷതി വ്രതേന ന ഹന്യതേ ന ജീയതേ തോത നൈനമംഹോ അശ്നോത്യന്തിതോ ന ദൂരാൽ